ഈശ്വര്യ അനന്ത നിരവധികമായ ഗുണങ്ങൾ നിർമ്മാണത്തെ ആശ്രയിക്കാമെന്ന് എടുക്കുന്നു ഞാൻ അവിടെ മനസ്സിലാക്കാനും വ്യക്തിയുടെ സ്വാതന്ത്ര്യവും അവകാശവും അത് നമുക്ക് നിഷേധിക്കാൻ പറ്റും നമുക്ക് വേണമെങ്കിൽ അംഗീകരിക്കാമായിരിക്കും ശ്രമം കൊണ്ട് പരിച്ഛേദിക്കാൻ കഴിയാത്തതായ സ്വരൂപം സ്വഭാവം സൃഷ്ടികർത്താവെന്നൊന്നും പറയുന്നില്ല ഈ സൃഷ്ടി ഇതറിയുന്ന ആളാണല്ലോ ഈശ്വരൻ ആകാശ കുസുമത്തെ മണപ്പിച്ചു അതിന്റെ മണം അറിയാമോ ഈശ്വരൻ ചെയ്യാൻ സാധ്യമായത് ചെയ്യുക എന്നുള്ള അർത്ഥം വേണം അതിനെ പരിമിതപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ അവരുടെയും അറിവിനെ പരിമിതപ്പെടുത്തുകയാണ് അവരുടെ അറിവ് തന്നെയാണ് എല്ലാം അറിയാമെന്ന് വെച്ചാൽ എല്ലാം അറിയാമെന്നുള്ള അർത്ഥമല്ല അറിയാൻ പറ്റുന്നതിനെ അറിയുക അറിയാൻ പറ്റാത്തതിനെ അറിയില്ല എന്നറിയുക അതാണ് എന്ത് ചെയ്യുന്നു അറിയുന്നില്ല മനസ്സിലായോ അത് സാധാരണ നാസ്യന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈശ്വരന് എടുത്തു പൊക്കാൻ കഴിയാത്ത ഒരു കല്ലിനെ ഈശ്വരനെ സൃഷ്ടിക്കാൻ പറ്റുമോ എന്തുത്തരം പറയും ചോദ്യം മനസ്സിലായോ ചോദ്യം മനസ്സിലായോ ഈശ്വരൻ എടുത്തു പൊക്കാൻ കഴിയാത്ത ഒരു കല്ലിനെ ഈശ്വരനെ സൃഷ്ടിക്കാൻ പറ്റും പൊക്കാൻ കഴിയാത്ത ഒരു കണ്ണിന് ചോദ്യം നിങ്ങൾ ശരിക്കും മനസ്സിലാവും ഈശ്വരൻ സൃഷ്ടിക്കാൻ പറ്റും ഇല്ലേ ഈശ്വര സർവശക്തനല്ല ഈശ്വരന് കണ്ണുപോലും സൃഷ്ടിക്കാൻ പറ്റും പറ്റുമെന്ന് പറഞ്ഞു ചോദ്യം വരുന്നത് ഉത്തരം മുട്ടുന്നത് അപ്പൊ ഈശ്വരനെ ഈശ്വരന്റെ നിർവചനം മാറ്റി മനസ്സിലായി അതിന് വേറെ ദോഷമുണ്ട് അതെന്താണ് ഗോൾ പോസ്റ്റ് മാറ്റുക എന്നുള്ളതാണ് ഗോൾ പോസ്റ്റുകളൊക്കെ വച്ചിട്ടാണ് നമ്മൾ ഗോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെന്ത് ചെയ്യുന്നു കളി ജയിക്കാൻ വേണ്ടി പോസ്റ്റ് എടുത്ത് വേറെ സ്ഥലത്ത് കൊണ്ടുവച്ചു അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ പോസ്റ്റിന്റെ ഉള്ളിൽ പോകത്തില്ലല്ലോ പോസ്റ്റ് മാറ്റി അതിനകത്തൊക്കെ പല പ്രശ്നങ്ങളുണ്ട് യുക്തി വിചാരത്തിലൂടെ അധിഷ്ഠിത ചന്മയുക്കുള്ള എന്ന് രാമാനുജാചാര്യർ പറഞ്ഞു നിരന്തരം സ്തുതിച്ചുകൊണ്ടിരിക്കുക പ്രവർത്തത്തെ എവിടെ നിന്നാണോ വാക്കും മനസ്സും പിൻവലിയുന്നത് അതിന് യത് ശബ്ദമാണ് യത് ശബ്ദം കൊണ്ട് എന്തിനാ പറയുന്നത് അപ്പൊ താൻ വഴിക്കുന്നു എന്താണ് അപ്പൊ സമ്മതിച്ചു എന്താണ് ബ്രഹ്മത്തെ അറിയാൻ പറ്റും അത് മുഖ്യവൃത്തിയോ ലക്ഷണാവൃത്തിയോ എന്തായാലും എന്ത് ചെയ്യുന്നു ബ്രഹ്മത്തെ അറിയാൻ പറ്റും അത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ നിർഗുണം നിരാകാരം അല്ല എന്തുകൊണ്ട് അതിനറിയാൻ പറ്റുന്നു സഗുണ സാകാരമാണ് आगच्छन्त अथवा गच्छन्ति ഇത്രയൊന്നും വിശദീകരിക്കാതെ സ്വർഗത്തെക്കുറിച്ച് പറയുന്നവരും പറയുന്നത് എന്താണ് എന്തിനും സ്വർഗത്ത് പോകണം അതുകൊണ്ട് പുരാണങ്ങളിലായാലും ശരി മറ്റു മതഗ്രന്ഥങ്ങളിലായാലും ശരി അവിടെ എന്താ ഉള്ളത് ഭോഗ്യങ്ങൾ മനുഷ്യന് ആശ കൊടുക്കുകയാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഭോഗ്യങ്ങളുണ്ട് ഇവിടെയും പറയുന്നു ആ ഭോഗ്യങ്ങൾ എങ്ങനെയാണ് വിചിത്രമായ അനന്തങ്ങൾ അസംഖ്യങ്ങളായ വിവിധങ്ങളായ സൂചിത അവരവർക്ക് വേണ്ട ഭോഗ്യങ്ങളുണ്ട് കപ്പപ്പഴം എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള കപ്പപ്പഴമായിരിക്കുന്നു വലിയ ഒരു ചക്കയുടെ അത്രയുള്ള കപ്പപ്പഴം വിചിത്രമായ ഭോഗ്യങ്ങളാണ് ഇത്ര കൃത്യമായി അവരും പറയുന്നു അപ്പോൾ ഗോറികളെന്ന് പറഞ്ഞ് നമ്മൾ ആക്ഷേപിക്കും എന്താണ് ആ വാള് നമ്മളെ തലയ്ക്ക് മുകളിൽ തൂങ്ങുകയാണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് ഇതെല്ലാം ഒരുപോലെ വ്യത്യാസം അതാണ് സോചിത വിചിത വിചിത വിചിത്ര അനന്തഭൗമ്യം കാര്യം ജീവിതത്തിൽ ഉണ്ടായിരിക്കുമോ അതിന് അതെനിക്കറിയില്ല എന്തായാലും ലംഘനങ്ങളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ അനന്ത പരിമാണത്വം തിരി ഊർധ്വാദിദേശാപേക്ഷ പിന്നെ ആ ലോകം de സർവശബ്ദേന പരനിർദ്ദിഷ്ടക്രിയ പ്രാകൃതം വ്യോമവിച്ഛേദ പിന്നെ പലരും ഈ പരമേ വ്യോമൻ തദക്ഷരേ പരമേ ഇതൊക്കെ ഈ ആകാശമാണ് പറയുന്നത് അതല്ല മനസ്സിലാക്കാതെ പറയുകയാണ് അക്ഷരേ പരമേ സമൃദ്ധമായ അനന്തമായ എണ്ണമറ്റ ആശ്ചര്യങ്ങളോടുകൂടിയാണ് സമൃദ്ധമായ എണ്ണമറ്റ ആശ്ചര്യങ്ങളോടുകൂടി അത് സിമ്പിളായിട്ടാണ് വ്യാഖ്യാനിക്കേണ്ടത് സാധാരണ എന്താണ് വേദവേദ്യം ഇവിടെ ഭോഗ്യ വിഷയങ്ങൾ ശബ്ദസ്പർശ രൂപം ഇങ്ങനെ ഭോഗ്യ വിഷയം വിഷയങ്ങൾ അത് വിവിധമാണ് വിചിത്രമാണ് പിന്നെ ദിവ്യ അദിവ്യ ദിവ്യ ഭോഗങ്ങളെന്ന് പറയുന്ന അവിടെ കൈകൊണ്ടത്തിൽ ലൗകിക ഭോഗങ്ങൾ ഇതെല്ലാം പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ തന്നെ ഇതിനനുസരിച്ചാണ് ബ്രാഹ്മണനെ ബ്രാഹ്മണനായി സിദ്ധിച്ചതെന്താണോ അവന് പ്രത്യേകമായ ജ്ഞാനവും സുഖവും കൊടുക്കുന്നുണ്ടാണ് ചണ്ടാളനെ ചണ്ടാളനായി സിദ്ധിച്ചതുകൊണ്ടാണ് അവന്റെ ജ്ഞാനവും സുഖവും വേറെയാണ് എന്ന് ചൂണ്ടിക്കാണിക്കേണ്ടത് അത് സൃഷ്ടിയിൽ വരുന്ന വിവേചനമാണ് ആ സൃഷ്ടി ഈശ്വരന്റെ സൃഷ്ടി തന്നെയാണ് പിന്നെ ഈശ്വരൻ അതിന് ഉത്തരവാദിത്വമില്ല അതിൻ്റെ അടുത്ത് പറയും അത് എന്തുകൊണ്ട് അതിന് കാരണം അവരുടെ കർമ്മ സംസ്കാരമാണ് ഭാഗ്യവശാൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന